പാദപാഠം തമീമണ്വീ സമര്യ ആ ഗൃഭ്ണന്തി യോഷണോ ദശ സ്വസാര പാര്യേ ദിവി തമീമണ്വീ സമര്യ ആ ഗൃഭ്ണന്തി യോഷണോ ദശ സ്വസാര പാര്യേ ദിവി തമീമണ്വീ സമര്യ ആ ഗൃഭ്ണന്തി യോഷണോ ദശ Svasara Parye Divi